സ്നേഹമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അതിന് കാരണമായി തീർന്നത് മരണപ്പെട്ടുപോയ ആളുകൾക്ക് ജീവിച്ചിരിക്കുന്നവരുടെ എല്ലാ പ്രവർത്തനങ്ങളും കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കും എന്ന വിശ്വാസമാണ് ആ വിശ്വാസത്തിന് പരിശുദ്ധ ഖുർആാനിലും അതുപോലെ തന്നെ തിരുസുന്നത്തിലും വല്ല തെളിവുകളുമുണ്ടോ എന്നതാണ് നമ്മൾ വിശകലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മരിച്ചുപോയ ആളുകൾക്ക് ജീവിച്ചിരിക്കുന്നവരുടെ വിളി കേൾക്കാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി ആ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തന്ന ഏതാനും കാര്യങ്ങൾ ഏതെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടതെങ്കിൽ ആ നിലക്ക് തന്നെ അള്ളാഹു സുബാനഹൂവത്തായ നമുക്ക് ആ കാര്യങ്ങൾ വ്യക്തമായി തന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ചില ചരിത്ര സംഭവങ്ങൾ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തന്ന ചില ചരിത്ര സംഭവങ്ങളിലേക്ക് ചില സൂചനകൾ നാം നടത്തുകയുണ്ടായി മരിച്ചുപോയ ആളുകൾക്ക് മാത്രമല്ല ജീവിച്ചിരിക്കെ തന്നെ ഉറക്കം എന്ന് പറയുന്ന ആ പ്രതിഭാസം സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും ജീവിച്ചിരിക്കുന്നവരുടെ വിളിയെന്ന് മാത്രമല്ല ഈ ലോകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും മനസ്സിലാക്കാൻ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 സാധിക്കുകയില്ല അതുകൊണ്ടാണ് അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്തിയപ്പോൾ ലാ അവനെ പിടികൂടുകയില്ല സിനത്തുൻവലാനവുമുൻ ഒരു മയക്കമോ ഒരു ഉറക്കമോ അവനെ ബാധിക്കുകയില്ല ഒരു നിലക്കും ക്ഷീണം പറ്റാതെ ഈ പ്രപഞ്ചത്തെ ആകമാനം ഞാൻ നോക്കുന്നു സംരക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് യാതൊരു നിലക്കുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമില്ലാതെ അവയെ രണ്ടിനെയും സംരക്ഷിച്ച് നിലനിർത്തുന്നു അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ മുഴുവൻ സമയവും നോക്കി നിലനിർത്തുന്നു എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിന് യാതൊരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ബാധിക്കുന്നില്ല അവൻ അത്യുന്നതനാണ് മഹാനാണ് എന്നിങ്ങനെ താല അവനെ പരിചയപ്പെടുത്തിയ ആയത്തിലൂടെ ആയത്തിൽ കുറുത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അവനെ മാത്രം പ്രാർത്ഥിക്കുവാനും കെലിമത്ത് തൗഹീദിന്റെ വ്യക്തമായ ആശയങ്ങൾ വരച്ചു കാണിക്കുകയും ചെയ്യുന്ന ആ ആയത്തിലൂടെ പടച്ചതമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തിയത് അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ് മരണം അവനില്ല മയക്കം പോലും ബാധിക്കുകയില്ല പിന്നെ ഉറങ്ങുകയില്ല എന്ന് പറയേണ്ടതുമില്ലല്ലോ ഇതേപോലെ തന്നെ വേറൊരു സ്ഥലത്തല്ല പറഞ്ഞു ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവന്റെ മേൽ നീ ഭരമേൽപ്പിച്ചോ വേറൊരു സ്ഥലത്തുള്ള പറഞ്ഞു ഹുവൽ ഹുവൽ ഹയ്യു അവനാണ് എന്നും ജീവിച്ചിരിക്കുന്നവൻ ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ ഒരു ആരാധ്യനില്ല മുഖ്ലിസീന ലഹുദ്ദീൻ നിങ്ങൾ അവനെ മാത്രം ആത്മാർത്ഥതയോടുകൂടി അവനെ മാത്രം കീഴൊതുങ്ങിക്കൊണ്ട് ആത്മാർത്ഥമായി നിങ്ങൾ അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുകയും ഇതാണ് അള്ളാഹു സുബാനഭൂവത്തായാൽ ആവശ്യപ്പെടുന്നത് മഹാന്മാരായ പ്രവാചകന്മാര് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന കാലഘട്ടത്തിലെല്ലാം തന്നെ ജനങ്ങളോട് വളരെ കാര്യമായി പറഞ്ഞത് നിങ്ങൾ അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ മഹാത്മാക്കൾ അവർക്ക് വിഗ്രഹങ്ങൾ വെച്ചാലും ശരി പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി അവൻ നിങ്ങളുടെ വിളി കേൾക്കുമോ എന്നാണ് പ്രവാചകന്മാർ ചോദിച്ചത് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും ഫദഊഹും ലക്കും അലഹും ബിഹാ അം ലഹും യബ്തിശൂന ബിഹാ അം ലഹും ബിഹാ അം ലഹും യസ്മഊന ബിഹാ സൂറത്തുൽ അഹ്റാഫിലെ 194 ആമത്തെയും 195 ആമത്തെയും ആയത്ത് ഇന്നല്ലതീന തതുഴൂന മിന്തൂനില്ല അള്ളാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇബാദുൻ നംസാലുക്കും അവർ നിങ്ങളെപ്പോലെയുള്ള അടിമകൾ മാത്രമാണ് അതുകൊണ്ട് പതൊഴുഹും നിങ്ങൾ അവരെ ഒന്ന് വിളിച്ചു നോക്കിൻ പല്യസ്തജീപൂലക്കും അവർ നിങ്ങൾക്കൊന്ന് ഉത്തരം ചെയ്യട്ടെ ഇങ്കുന്തും സാധിക്കി നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അവർ നിങ്ങൾക്കൊന്ന് ഉത്തരം ചെയ്യട്ടെ എന്നിട്ട് അള്ളാഹു താല ചോദിക്കുന്നു നിങ്ങൾ ഈ വിളിക്കുന്ന ആളുകൾക്ക് അലഹും അവർക്കുണ്ടോ അർജുലുൻ കാലുകളുണ്ടോ യംശൂന ബിഹ അതുകൊണ്ട് അവർക്ക് നടക്കാൻ പറ്റാവുന്ന കാലുകളുണ്ടോ അംലഹും അതല്ലെങ്കിൽ അവർക്കുണ്ടോ ഐരീയബുശൂന പിടിക്കാവുന്ന കൈകളുണ്ടോ അംലഹും അതല്ലെങ്കിൽ അവർക്കുണ്ടോ അഴിയുനു കാണാവുന്ന കണ്ട് മനസ്സിലാക്കാവുന്ന കണ്ണുകളുണ്ടോ അംലഹും അതല്ലെങ്കിൽ അവർക്കുണ്ടോ ആദാനുയസ്മഴൂനബിഹ കേൾക്കാൻ സാധ്യമാകുന്ന രൂപത്തിലുള്ള ചെവികൾ അവർക്കുണ്ടോ കണ്ണില്ലാത്ത കേൾക്കാൻ കാതില്ലാത്ത കേൾവിയില്ലാത്ത കാഴ്ചയില്ലാത്ത പിടിക്കാനോ നടക്കാനോ കഴിയാത്ത ഒന്നിനും കഴിയാതെ എല്ലാം നശിച്ചു കഴിഞ്ഞിരിക്കുന്ന ആളുകളെയാണോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അതെന്തുമാത്രം വിഡിത്തമാണ് എന്ന് അള്ളാഹുത്തേൽ അവരോട് ചോദിക്കുന്നു മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് ചോദിച്ച ചോദ്യവും ഇത് തന്നെയായിരുന്നു ബാപ്പയെ വിളിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ദൈവത്തിനടത്തുന്ന നടത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ചോദിച്ചു ഇത് കാലലി അബീഹി يا അല്ലയോ പിതാവേ ലിമ തഴുതു എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് മാലായസ്മഴു കേൾക്കാത്ത ഒലയുബുസിറു കാണാത്ത ഒലയുഗനീയങ്ക അങ്ങക്ക് ഒന്നും നേടിത്തരാൻ സാധ്യമല്ലാത്ത വസ്തുക്കളെ നിങ്ങൾ എന്തിനാരാധിക്കുന്നു എന്ന് ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം ബാപ്പയോട് ചോദിച്ചു അതേപോലെ തന്നെ അദ്ദേഹം ചോദിച്ചു ഹൽ ഇത് തതുഴൂൻ നിങ്ങൾ അവരെ വിളിക്കുമ്പോൾ നിങ്ങളുടെ വിളി അവർ കേൾക്കുന്നുണ്ടോ ഔ എംഫഴൂനക്കും ഔ യതുറൂൻ അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വല്ല ഉപകാരമോ ഉപദ്രവമോ വരുത്തുന്നുണ്ടോ ഇതൊക്കെ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യമാണ് എല്ലാ പ്രബോധകന്മാരും ഇബ്രാഹിം നബി അടക്കമുള്ള പ്രവാചകന്മാർ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു വശമായി എടുത്തു കാണിച്ചിരുന്നത് നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ആർക്കാണോ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരെയാണ് വിളിക്കുന്നതെങ്കിൽ അവർക്ക് ചുരുങ്ങിയ നിലക്ക് നിങ്ങളുടെ വിളി കേൾക്കാനെങ്കിലും സാധിക്കുന്നുണ്ടോ എന്നിട്ടല്ലേ ഉത്തരം ചെയ്യൽ നിങ്ങൾക്ക് വല്ല ഉപകാരം ചെയ്യാൻ സാധ്യമാണോ നിങ്ങളെ വല്ല നിലക്കും ഉപദ്രവിക്കാൻ അവരെ കൊണ്ട് സാധ്യമാണോ ഏതെങ്കിലും നിലക്ക് നിങ്ങൾക്ക് വല്ല കാര്യവും ചെയ്തു തരാൻ അവരെ കൊണ്ട് പറ്റുമോ എന്ന് എല്ലാ പ്രവാചകന്മാരും ജനങ്ങളോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ചോദിച്ചത് ഇതിനൊക്കെ കഴിവുള്ള എല്ലാറ്റിനും കേൾക്കാൻ കഴിവുള്ള എല്ലാം അറിയാൻ കഴിവുള്ള മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ശക്തിയോട് മാത്രമേ നിങ്ങൾ ആരാധനയുടെ മുഴുവൻ അംശങ്ങളും അർപ്പിച്ചിട്ട് ഫലമുള്ളൂ എന്ന തത്വം പഠിപ്പിക്കാൻ വേണ്ടിയാണ് അതാണ് അള്ളാഹു സുബാനഹുവത്താൽ അവനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു قال ربي يعلم القول في السماء والأرض وهو السميع العليم എന്റെ റബ്ബെന്ന് പറഞ്ഞാൽ എങ്ങനത്തെ റബ്ബാണെന്നോ യഅലമുൽ ഖൗല ആ റബ്ബ് വ്യക്തമായി അറിയുന്നവനാണ് അൽ ഖൗല ഫിസ്സമായി വൽ അർളി ആകാശങ്ങളിലും ആകാശത്തും ഭൂമിയിലുമുള്ള എല്ലാ വർത്തമാനങ്ങളും അറിയുന്നവനാണ് എന്റെ റബ്ബ് വഹുവ സമീഉൽ അലീം അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്ന് അള്ളാഹു താല അവനെ സംബന്ധിച്ച് പരിചയപ്പെടുത്താൻ പറഞ്ഞു ഇതേപോലെ തന്നെ മഹാന്മാരായ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളിൽ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടവർ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടവർ കാര്യങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ നിരത്തിയപ്പോൾ അവരല്ലാഹുവിനോട് അവസാനമായി പറഞ്ഞതെന്താ ഓരോ പ്രാർത്ഥനയുടെയും അവസരങ്ങളിൽ ഇന്നക്ക അന്തസ്സമീഉല്ലലീം എന്നാണ് അള്ളാഹുവേ നീയാണ് മാത്രമാണ് എല്ലാം കേൾക്കുന്നവൻ നീ മാത്രമാണ് എല്ലാം അറിയുള്ളവൻ എന്തുകൊണ്ടാണ് നിന്നോട് പ്രാർത്ഥിക്കുന്നത് ഇന്നക്ക സമീഴുത്തുവാൻ നീയാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ അപ്പൊ എല്ലാം കാണുക എന്നുള്ളതും എല്ലാം കേൾക്കുക എന്നുള്ളതും വേറെ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല അങ്ങനെ ഒരു കഴിവാർക്കും ഇല്ല എന്ന് വ്യക്തമായി സമൂഹത്തെ പഠിപ്പിക്കുന്ന നിലക്കായിരുന്നു മഹാന്മാരായ പ്രവാചകന്മാരെല്ലാം ജനങ്ങളുടെ മുമ്പാകെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അവരുടെ പ്രാർത്ഥനകളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഈ നിലക്ക് പരിശുദ്ധ ഖുർആൻ എടുത്ത് എവിടെ പരിശോധിച്ചു നോക്കിയാലും അല്ല മാത്രമേ എല്ലാം കേൾക്കൂ അവനെ എല്ലാം കാണുകയുള്ളൂ എന്ന സത്യമാണ് പഠിപ്പിച്ചിരുന്നത് ആ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അല്ല ആവശ്യപ്പെട്ടതും എന്നെ വിളിച്ചോളൂ എന്നോട് സഹായം തേടിക്കൊള്ളൂ ഞാനാണെല്ലാം അറിയുന്നവൻ ഞാനാണെല്ലാം കേൾക്കുന്നവൻ അള്ളാഹു തല പഠിപ്പിച്ചതും ആ സത്യത്തിനെതിരായി കൊണ്ടാണ് ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെ നിന്ന് എപ്പോൾ ഏത് ഭാഷയിൽ എങ്ങനെ ആരെന്തിനു വിളിച്ചാലും എല്ലാം കേൾക്കാനും അറിയാനും ഉത്തരം ചെയ്യാനും മാത്രമല്ല ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ സംഭവ വികാസങ്ങളും അറിയാൻ മരിച്ചുപോയ മഹാത്മാക്കളായ ആളുകൾക്കും അബിയാക്കന്മാർക്കും സാധിക്കും എന്നാണ് ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് പരിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനമെന്നും അങ്ങനെ ഖുർആാനിൽ അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് എന്നും അവർ ജനങ്ങളുടെ മുമ്പാകെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഞാനതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത് ഒരൊറ്റ ആയത്തിൽ നിന്നും അന്ന് ഞാൻ അഞ്ചാറ് ആയത്തുകൾ ഓതിയിരുന്നു ആ ആയത്തുകളുടെ ഒന്നും അടിസ്ഥാനത്തിൽ മരിച്ചവർ കേൾക്കുമെന്നല്ല സ്ഥിരപ്പെടുന്നത് അവർ കേൾക്കുകയില്ല മനസ്സിലാക്കുകയില്ല പ്രപഞ്ചത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യങ്ങളും അവരുടെ ജീവിതശേഷം അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതിനാണ് അവയെല്ലാം രേഖയാകുന്നത് എന്ന് പരിശുദ്ധ ഖുർആാനിന്റെ ആ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി അതേ കാര്യം തന്നെ മനസ്സിലാക്കി തരാനാണ് പരിശുദ്ധ ഖുർആാനിലെ ചരിത്ര സംഭവങ്ങളും വന്ന് സൂചിപ്പിച്ചത് മരിക്കുന്നത് പോകട്ടെ മുന്നൂറ് കൊല്ലക്കാലം ഉറങ്ങിക്കിടന്ന ഗുഹയിൽ മുന്നൂറ് കൊല്ലം ഉറങ്ങിക്കിടന്ന നല്ലവരായ അള്ളാഹുവിന്റെ ഔലിയാക്കളായ ഏഴ് ഭാഗം ആളുകൾ ഏഴാളുകൾ അവരുടെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ചുറ്റുഭാഗത്തും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല ആ വശം നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നല്ലവരായ ഏഴാളുകൾ ഗുഹയിൽ കിടന്നുറങ്ങിയിട്ട് ഉറക്കം കഴിഞ്ഞ് ഉറക്കമുണർന്ന് നോക്കുമ്പോൾ അവർക്ക് ചുറ്റുഭാഗത്തും ആ നാട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ടെന്ന് മാത്രമല്ല ഒരു സൂചന പോലും അവർക്ക് കിട്ടിയിട്ടില്ല എന്തേ അവിടെ നടന്നത് ഭരണം വരെ മാറിപ്പോയി രണ്ട് മൂന്ന് തലമുറകൾ അവിടെ പിന്നീട് വന്നിരിക്കുന്നു ഉപയോഗിക്കുന്ന നാണയങ്ങൾ വരെ മാറിപ്പോയിട്ടുണ്ട് അതൊന്നും അറിയാതെയാണ് ഉറക്ക് തെളിഞ്ഞ് അവര് പരസ്പരം നടത്തിയ സംഭാഷണം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു അവര് പരസ്പരം സംഭാഷണം നടത്തിയപ്പോൾ അവര് തന്നെ ചോദിക്കുകയാണ് നമ്മൾ എത്ര കാലമായി ഈ ഗുഹയിൽ കയറി കിടക്കാൻ തുടങ്ങിയിട്ട് അവര് പറഞ്ഞു എന്താ അവര് പറഞ്ഞത് പരസ്പരം പറഞ്ഞത് ഒരു കൊല്ല ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നിന്ന് അല്പമല്ലാതെ നമ്മൾ ഈ ഗുഹയിൽ കഴിച്ചു കൂട്ടിയിട്ടില്ല എന്നാണ് ആ ഉലിയാക്കൾ പറയുന്നത് ഉറങ്ങി എണീറ്റപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നടന്ന ഒന്നും മനസ്സിലായില്ല മുന്നൂറ്റി ചില്ലാനം കൊല്ലം കഴിഞ്ഞുപോയി എന്നത് മനസ്സിലായില്ല ജനത മാറി എന്നത് മനസ്സിലായില്ല അവിടെയുള്ള വിനിമയ നാണയ സൗകര്യങ്ങൾ മാറി എന്നുള്ളത് മനസ്സിലായില്ല അങ്ങനെ അവരെന്തു ചെയ്തു കഴിക്കാൻ വല്ലതും ഭക്ഷണം വേണ്ടേ ഉടനെ അവർ അവരുടെ കാലത്ത് മുന്നൂറ് കൊല്ലം മുമ്പ് പരിചയമുള്ള നാണയമാ അവരുടെ കയ്യിലുള്ളത് അതെടുത്തുകൊണ്ട് ഭക്ഷണം വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് ആളെ പറഞ്ഞേച്ചു അങ്ങാടിയിൽ ചെന്ന് ഭക്ഷണം വാങ്ങേണ്ട നേരത്താണ് മനസ്സിലാകുന്നത് ഇത് ഏതോ കാലത്ത് കഴിഞ്ഞുപോയിട്ടുള്ള ഒരു ജനത ഉപയോഗിച്ചിരുന്ന നാണയത്തുട്ടുകളാണ് ഈ കാലഘട്ടത്തിൽ എത്രയോ മാറിപ്പോയല്ലോ നിങ്ങൾ എവിടത്തുകാരാണ് എന്നവർ ചോദിക്കുമ്പോഴാണ് ഈ നടന്ന സംഭവ വികാസങ്ങളൊക്കെ ഈ ഉറങ്ങിക്കിടന്നിരുന്ന ഉറക്ക് എന്ന രൂപത്തിലുള്ള കാര്യത്തിൽ മാത്രം മയങ്ങിക്കിടന്നിരുന്ന ആ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 സാലിഹായ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുമ്പോ അദ്ദേഹം ചോദിച്ചു അന്നാ ഈ നാട്ടിനെ ജീവൻ പോയ ഈ നാട്ടിനെ അഥവാ നശിച്ച് തകർന്നു കിടക്കുന്ന ഈ നാട്ടിനെ ഇനി എങ്ങനെയാണ് അള്ളാഹു ജീവിപ്പിക്കുക രണ്ടാമത് രണ്ടാമത് എങ്ങനെ ഇവിടെ നാഗരികത നൽകും എങ്ങനെ ഈ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഈ പ്രദേശത്തിന് പുതുജീവൻ നൽകും എന്ന് അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു ഉടനെ അള്ളാഹു സുധാനഹൂത്താല അദ്ദേഹത്തിലൂടെ തന്നെ അക്കാര്യം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഏതൊരു വസ്തുവിനെയും നശിപ്പിച്ചാലും ആ നശിപ്പിച്ച വസ്തുവിനെ അതേ രീതിയിൽ തന്നെ ഇവിടെ രണ്ടാമതും കൊണ്ടുവരാൻ എനിക്കത് നിഷ്പ്രയാസം സാധിക്കുന്ന കാര്യമാണെന്ന് പഠിപ്പിക്കാൻ സംശയം തോന്നിയ ഈ മനുഷ്യനെ തന്നെ റബ്ബ് തെരഞ്ഞെടുത്തു എന്നിട്ടല്ല പറയുന്നു അള്ളാ അദ്ദേഹത്തെ മരിപ്പിച്ചു കിടത്തി എല്ലാ വ്യാഖ്യാതാക്കളും പറയുന്നത് ഉറങ്ങിയതല്ല ശരിയായ മരണം തന്നെയായിരുന്നു സംഭവിച്ചത് എന്നാണ് അള്ളാ അദ്ദേഹത്തെ മരിപ്പിച്ചു കിടത്തി നൂറ് കൊല്ലം മരിപ്പിച്ചു കിടത്തി നൂറ് കൊല്ലമാണ് അദ്ദേഹം മരിച്ചവിടെ മയ്യത്തായി കിടന്നത് എന്നിട്ട് സുമ്മ ബഹസഹൂ പിന്നീട് അദ്ദേഹത്തെ അള്ളാഹുത്തേല വീണ്ടും ജീവിപ്പിച്ചു പുനർജീവൻ നൽകി എന്നിട്ട് കാലാള്ള ചോദിച്ചു കം ലഭിത്ത എത്ര കാലമായി നീ ഇവിടെ താമസിക്കുന്നു എത്രയായി നീ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കാല അദ്ദേഹവും മറുപടി പറഞ്ഞു ലഭിസ്തു യൗമന്നൗ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പഭാഗം ഇത്രേ ആയിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് മരിച്ചു കിടന്നതാ എത്ര കൊല്ലം നൂറു കൊല്ലമാണ് മരിച്ചു കിടന്നത് നൂറു കൊല്ലം മരിച്ചു കിടന്ന ആളാണ് ജീവൻ നൽകിയിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നത് എത്ര കാലമായി അദ്ദേഹം പറയുന്നു ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നിന്ന് അല്പം അല്ല പറയുന്നു കാല അല്ല പറഞ്ഞു ബല്ലബിസ്ത അല്ല നിനക്ക് തെറ്റിപ്പോയി നീ താമസിച്ചു കഴിഞ്ഞു മിഅത്താമിൻ നൂറ് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് ഫൻലുറീല ത്വാമികവ ശറാബിക്കലം വ്യത്തസന്നസ് നീ കഴിച്ചിരുന്ന ഭക്ഷണത്തിന്റെയും പാനീയത്തിലേക്കുമൊക്കെ ഒന്ന് നോക്ക് അവക്കൊന്നും പകർച്ച പോലും ബാധിച്ചിട്ടില്ല വൻവറിയില ഹിമാരിക്ക നിന്റെ കഴുതയെ നോക്കിക്കോ ഒരു കഴുതപ്പുറത്താണ് അദ്ദേഹം നാട്ടിലൂടെ സഞ്ചരിച്ചത് എന്ന് മുഫസ്തിരിങ്ങൾ പറയുന്നുണ്ട് നിന്റെ കൂടെ ഉണ്ടായിരുന്ന കഴുതയില്ലേ ആ കഴുതയെ നീ ഒന്ന് നോക്ക് വലിനജാലക്ക ആയത്തല്ലിന്നാസ് നിന്നെ നാം ജനങ്ങൾക്കൊരു വ്യക്തമായ ദൃഷ്ടാന്തമാക്കി തീർക്കുവാനും വേണ്ടി വൻവറിയിലൽ ഇലാമി ആ കഴുതയുടെ നിർജീവമായി നശിച്ചുപോയിട്ടുള്ള കഴുതയുടെ എല്ലുകളിലേക്ക് നീ നോക്കിക്കോ കൈഫനും സിസുഹ എങ്ങനെയാണ് അവയെ നാം വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുവരുന്നത് എങ്ങനെയാണ് നീ നോക്കിക്കണ്ടോ സുമ്മനക്ക് സുഹാ ലഹ്മ പിന്നീട് അതിന് നാം മാംസം പൊതിയുന്നതും എങ്ങനെയാണെന്ന് നീ കണ്ടുപഠിച്ചോ അങ്ങനെ ഫലം തപയ്യനലഹു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വ്യക്തമായപ്പോൾ ആരാ അദ്ദേഹം പറഞ്ഞു അയലമു എനിക്ക് വ്യക്തമായും മനസ്സിലായി അള്ളയാണ് എല്ലാ കാര്യത്തിനും അള്ളാഹു കഴിവുള്ളവനാണെന്ന് എനിക്ക് മനസ്സിലായി ഇതാണ് റുസൈർ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ സംഭവത്തെ സംബന്ധിച്ച് അൽബക്കറയിലൂടെ അള്ളാഹു സുബാനുഭവത്താല ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ ആയത്തിലാണ് ഈ കാര്യം അള്ളാഹു താല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നൂറ് കൊല്ലം ഒരു നല്ലവനായ മനുഷ്യൻ മരിച്ചു കിടന്നു മരിച്ചു ജീവിച്ച ആൾക്കാണ് മരിച്ചു പോയാൽ വല്ലതും കേൾക്കോ കാണോ മനസ്സിലാവോ എന്ന് പറയാനുള്ള ഏറ്റവും വലിയ യോഗ്യത ഇയാൾ അള്ളാഹുത്തേല ജീവിപ്പിച്ചു ജീവിപ്പിച്ചിട്ട് ചോദിച്ചു എത്ര കാലമായി ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് അതുവരെ അറിഞ്ഞൂടാ നൂറ് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് അത് മനസ്സിലായില്ല അത് തന്നെ കെ വി മുഹമ്മദ് മുസ്ലിയാരടക്കമുള്ള മുഫസ്സിരീങ്ങൾ ഖുർആൻ വ്യാഖ്യാതാക്കൾ പരിഭാഷ എഴുതിയിട്ടുള്ള സുന്നി മുസ്ലിയാക്കന്മാർ വരെ അവരുടെ പരിഭാഷകളിൽ എഴുതി വെച്ചുകൊണ്ട് അവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ആ നാട്ടിൽ തകർന്നടിഞ്ഞു കിടന്നിരുന്ന നടായിരില്ലേ ആ നാട്ടിൽ ഒരുപാട് യുദ്ധങ്ങൾ നടക്കുകയും തിരിച്ചുപിടിക്കൽ നടക്കുകയും അങ്ങനെ പുരോഗതിയുടേതായ ഒട്ടേറെ കാര്യങ്ങൾ ആ നാട്ടിൽ പുതുതായി ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ആ നാട് പഴയ സ്ഥിതിയിലേക്ക് നല്ല നിരക്ക് പുരോഗതിപ്പെട്ടു ഈ മാറ്റങ്ങളും ഈ നിലക്കുള്ള സംഘട്ടനങ്ങളും സംഘർഷങ്ങളും പുരോഗതികളുമൊന്നും ആ നാട്ടിൽ നടന്നതായി ഈ മരിച്ചു കിടന്നിരുന്ന ഉസൈർ അലഹിസ്വലാത്തു വസ്സലാം എന്ന നല്ലവനായ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിച്ചില്ല മനസ്സിലായോ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഒന്നും അറിയാൻ സാധിച്ചില്ല ചുറ്റുഭാഗത്ത് എന്ത് നടന്നു എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് ഒന്നും മനസ്സിലാക്കാൻ ആ മനുഷ്യന് സാധിച്ചില്ല അപ്പോ പരിശുദ്ധ ഖുർആാനിൽ രണ്ട് വിഭാഗത്തിന്റെയും തെളിവുകളിലൂടെ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ഉറങ്ങിയാൽ തന്നെ മനുഷ്യന് ചുറ്റുഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയില്ല ഇനി ഉറക്കത്തിന്റെ ഏറ്റവും പാരമ്യമായ ഘട്ടമാണ് ഏറ്റവും വലിയ ഉറക്കമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന നിലക്ക് തന്നെ മരണം മരിച്ചാലും മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നുള്ളതിന് അൽബക്കറയിലെ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ പറഞ്ഞ ഈ ചരിത്രവും സാക്ഷിയാണ് ഇതാണ് പരിശുദ്ധ കുർഹാനില്ലെന്ന് നിന്ന് നമുക്ക് ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇനി നബിസല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ തന്നെ സ്ഥിതി ഹദീസുകളിലേക്ക് കടന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നബിസല്ലാഹു അലൈവത്തല്ലമിനെ സംബന്ധിച്ച് എന്താണ് ഇവിടെ പറയാറുള്ളത് മീലാദ് ആഘോഷിക്കുന്ന സന്ദർഭങ്ങളിൽ അതിന്റെ വധപ്രസംഗ സ്റ്റേജുകളിലൊക്കെ സാധാരണയായിട്ട് പരിചയപ്പെടുത്താറുള്ളത് റസൂൽഹി സലല്ലാഹു അലൈ വസല്ലമിന്റെ വഫാത്തിന് ശേഷം കയ്യാമത്തിനാൾ വരെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ സംഭവങ്ങളും ഒന്നൊഴിയാതെ കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുകയാണ് റസൂലുള്ള മദീനത്ത് കിടന്നിട്ട് ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും അറിയുന്നു എന്നാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് റസൂലുള്ളാനെ വിളിക്കുന്നത് മാത്രമല്ല ലോകത്ത് മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സകല കാര്യങ്ങളും നബിസല്ലാഹു അലൈ വസ്ല്ലം അറിയുന്നു എന്നാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ നബി അലൈ വസ്ല്ലം ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടോ നബിയുടെ കാലശേഷം എന്തെല്ലാം കാര്യങ്ങൾ പുതിയതായി ഇസ്ലാം ദീനിന്റെ പേരിൽ പലരും ചെയ്തു കൂട്ടി അതൊക്കെ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലം അറിഞ്ഞിട്ടുണ്ടായിരുന്നോ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നോ എന്ന് മനസ്സിലാവാൻ സഹീഹുൽ ബുഖാരിയിൽ നിന്നുള്ള ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കൽ ഈസാ നബി അലഹിസ്വലാത്തു വസ്സലാമിനെയും ഉമ്മയെയും അള്ളാഹു വിചാരണ ചെയ്ത സംഭവം പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അള്ളാഹു ഈസാ നബിയെ വിചാരണ ചെയ്ത സന്ദർഭത്തിൽ അതേപോലെ തന്നെ മറിയം ബീവിയെ വിചാരണ ചെയ്ത സന്ദർഭത്തിൽ എന്നെക്ക് എനിക്ക് പുറമെ മറ്റുള്ളവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണമെന്നും ആരാധിക്കണമെന്നും ജനങ്ങളോട് നിങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് അള്ളാഹു ഈസാ നബിയോട് വിചാരണ ചെയ്യുന്ന സന്ദർഭത്തിൽ റബ്ബേ ഞാനത് അറിഞ്ഞിട്ടില്ല ഞാനത് മനസ്സിലാക്കിയിട്ടില്ല ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ അതിന് സാക്ഷിയാണ് നീ എന്നെ നിന്റെ അടുക്കലേക്ക് വിളിച്ചതിന്റെ ശേഷം എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് ഈസാ അലഹിസ്വലാത്തു വസ്സലാം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന കാര്യം അദ്ദേഹം റബ്ബിന്റെ മുമ്പിൽ കേസ് പറഞ്ഞ അല്ലെങ്കിൽ വിശദീകരണം നടത്തിയ സംഭവം പരിശുദ്ധ ഖുർആാനിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ഒരു അവസ്ഥയും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ എത്തി ജനങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രസംഗിച്ച് പ്രസംഗിച്ച് കുറേ കാര്യങ്ങൾ റസൂലുള്ള സ്വഹാബത്തിനോട് പറഞ്ഞു ആ കൂട്ടത്തിൽ പരലോകത്ത് നടക്കാനിരിക്കുന്ന ഒരു സംഭവം നബി വിശദീകരിക്കുകയാണ് അലാ ജനങ്ങളെ അറിയണം എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗത്തിനാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടും അങ്ങനെ അവരിൽ പ്രത്യേകമായ സ്ഥാനത്ത് നിർത്തപ്പെട്ട് ഞാൻ അവർക്ക് ഹൗദൽ കൗസരിൽ നിന്ന് വെള്ളം മുക്കി കൊടുക്കാൻ വേണ്ടി ഒരുങ്ങും അങ്ങനെ ദാഹിച്ച് വലഞ്ഞുകൊണ്ട് നിൽക്കുന്ന എന്റെ ഉമ്മത്തിനെ കാണുമ്പോൾ എന്റെ ഉമ്മത്താരെന്ന് അടയാളങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യും ആ നിലക്ക് എന്റെ ഉമ്മത്തികൾക്ക് ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന എന്റെ സമൂഹത്തിലുള്ള മെമ്പർമാർക്ക് ഒരിച്ച് ദാഹജലം നൽകാൻ വേണ്ടി ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് ഞാൻ നീങ്ങുമ്പോൾ തന്നെയുമല്ല ഞാൻ അവിടെ വെച്ച് എന്റെ റബ്ബിനോട് പറയും യാ റബ്ബി ഉസൈഹാബി റബ്ബെ എന്റെ അനുയായികളാണ് നിൽക്കുന്നത് ഞാൻ അവരെ സഹായിക്കട്ടെ ഞാൻ അവർക്ക് ഇത്തിരി വെള്ളം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം മുക്കാൻ വേണ്ടി ഞാൻ അടുക്കുമ്പോൾ അള്ള പറയും എന്നോട് തൊട്ടുപോകരുത് അടുത്തു പോകരുത് ഇന്നക്കാ തീർച്ചയായും മുഹമ്മദ് ലാത്തതിരി നിനക്കറിഞ്ഞുകൂടാ മാഹിതസൂബക്ക നിന്റെ കാലശേഷം അവർ ഇസ്ലാം ദീനിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയതെന്ന് ആ നിൽക്കുന്ന ജനത നിന്റേതായ വെള്ളം കുടിക്കാൻ യോഗ്യരല്ല അവരവകാശികളല്ല അർഹരല്ല അവർ പാപികളാണ് നിന്റെ കാലശേഷം ഒരുപാട് ഇല്ലാത്ത പുത്തൻവാരങ്ങൾ ഈ സമുദായത്തിൽ കടത്തിക്കൂട്ടിയവരാണവർ ദീനിനെ വികലമാക്കിയവരാണ് ദീനിനെ വികലമായി ചിത്രീകരിച്ചവരാണ് ഒരുപാട് വിദഗ്ധകളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇസ്ലാം ദീനിന്റെ പേരിൽ ഈ ജനങ്ങളുടെ മുമ്പാകെ പ്രചരിപ്പിച്ചവരാണ് നിൽക്കുന്നത് അവരെപ്പറ്റി നിനക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് നിന്റെ ദാഹജലം കുടിക്കാൻ അവർ യോഗ്യരല്ല അവർക്ക് നീ കൊടുക്കാൻ പാടില്ലെന്ന് അള്ളാഹു സുബാനഹുവത്താല വിലക്കും അന്നേരം നബി സല്ലാഹു അലൈഹി വസല്ലമിനോട് താല വീണ്ടും വീണ്ടും പറയുന്നു ഹൽ നിന്റെ കാലശേഷം അവരെന്തൊക്കെയാണ് ചെയ്തതെന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു കൂട്ടിയിട്ടുണ്ട് അന്നേരം നബിസല്ലാഹു അലൈ വസ്ല്ലം പറയുന്നു അള്ളാഹുവിന്റെ അടിമയായ ഈസാ അലഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞ അതേ കാര്യം തന്നെ ഞാനും റബ്ബിനോട് അവിടെ വെച്ച് പറയും വകുന്തു അലൈഹിം റബ്ബേ ഞാൻ അവർക്കിടയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ സാക്ഷിയായത് ഫലമ്മ തവഫൈത്തനി നീ എന്നെ മരിപ്പിച്ചപ്പോൾ കുന്ത അന്തർറീബാലയും അവരുടെ മുഴുവൻ പ്രശ്നങ്ങളുടെയും നിരീക്ഷകൻ നീ മാത്രമായിരുന്നു അതുകൊണ്ട് അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയതെന്ന് എനിക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് റബ്ബേ നീ അവരോട് എന്തു ചെയ്യുന്നു എന്ന് നീയാണ് തീരുമാനിക്കേണ്ടത് അങ്ങനെ നബി സല്ലാഹു അലൈഹി വസല്ലം അവർക്ക് എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് നോക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവർ ചെയ്തതായിരിക്കുന്ന തെറ്റുകുറ്റങ്ങളെ ഇങ്ങ് വിശദീകരിച്ചു കൊടുക്കുമ്പോ നബി സല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഫാക്കൂലു അന്നേരം ഞാൻ അവിടെ വെച്ച് പറയും സുഹൃത്തൻ സുഹൃത്താ എന്റെ ദീനിൽ ഞാൻ പഠിപ്പിച്ച ആദർശത്തിൽ ഞാൻ പഠിപ്പിക്കാത്തത് കടത്തിക്കൂട്ടിയ എന്റെ ആളുകളെ നിങ്ങൾ പിറകോട്ട് പോയിക്കൊള്ളൂ നിങ്ങൾ പിന്നോട്ട് മാറിപ്പോയിക്കോ നിങ്ങൾക്കിവിടെ നാശമാണ് നിങ്ങൾക്കിവിടെ വിജയം ഒരിക്കലുമില്ല എന്ന് പറഞ്ഞ് റസൂലുള്ള അവരെ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നിന്ന് ആട്ടിപ്പായിക്കുമെന്ന് സഹീദുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതെന്താ റസൂലുള്ളാടെ കാലശേഷം കയ്യാമത്തിനാൾ വരെക്കുള്ള അനുയായികൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ പ്രവർത്തിച്ചു എന്ന് റസൂലുള്ള മദീനത്ത് ഇങ്ങനെ കബറിൽ കിടന്നുകൊണ്ട് നോക്കിക്കാണുന്നു അറിയുന്നു മനസ്സിലാക്കുന്നു കേൾക്കുന്നു എന്ന് പറയുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് ഇങ്ങനെ ഒരു ഘട്ടം വരുമ്പോ ഞാനത് അറിഞ്ഞിട്ടില്ല എന്നാണ് പ്രവാചകൻ പറയുന്നത് റബ്ബ് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് റബ്ബ് വിശദീകരിച്ചു കൊടുക്കുമ്പോഴാണ് അനുയായികൾ ഇങ്ങനെയൊക്കെ ചില പുതിയ കാര്യങ്ങൾ ദീനിൽ കടത്തി കൂട്ടിയിട്ടുണ്ട് അവരിവിടെ ഒരു നിലക്കുള്ള പുണ്യത്തിനും വിജയത്തിനും യോഗ്യരല്ല എന്ന കാര്യം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വരെ മനസ്സിലാക്കി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇതാണ് പരിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മരിച്ചുപോയ ആളുകൾ എത്ര വലിയ മഹാന്മാരാണെങ്കിലും നബിമാരാണെങ്കിലും തയ്യാമത്തിനാൾ വരേക്കും ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അറിയുന്നു കേൾക്കുന്നു എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അത് തെറ്റാണ് യാതൊരു പ്രമാണങ്ങളുടെയും പിൻബലം അതിന്റില്ല ഇനിയും നോക്കൂ നബിസല്ലാഹു അലൈ വസല്ലം സഹാബത്തും ആരാണ് പ്രവാചകനും സഹാബത്തും എന്ന് വിശദീകരിക്കേണ്ടതില്ല ലോകം കണ്ട ഔലിയാക്കളിൽ നേതാക്കളാണ് പ്രമുഖന്മാരാണ് കറാമത്തുള്ളവരാണ് മുഴുത്തുള്ള പ്രവാചകനാണ് ആ പ്രവാചകനും സഹാബിമാരും വരെ ഉറങ്ങിപ്പോയപ്പോൾ ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ബുഹാരിയിൽ തന്നെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും റസൂലും സഹാബത്തും ഒരിക്കലൊന്നും ഉറങ്ങിപ്പോയ കഥ അബ്ദുല്ലാഹിബിൻ അബി ഖത്താദ തന്റെ പിതാവിൽ നിന്ന് ആ സംഭവം ഉദ്ധരിക്കുന്നു കാല അദ്ദേഹം പറഞ്ഞു വസല്ലം ലൈലത്തൻ ഞങ്ങൾ ഒരിക്കൽ നബിയോടൊപ്പം ഒരു രാത്രിയിൽ ഇങ്ങനെ യാത്ര പോയി കൗമി രാവേറെ ചെന്നിട്ടുണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ചില ആളുകൾ പറഞ്ഞു ലൗ യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ പ്രവാചകരെ നമുക്ക് അല്പമൊന്ന് ഒന്ന് വിശ്രമിച്ചിട്ട് പോയാൽ പോരെ വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ട് നബിയെ ഇവിടെയൊന്ന് ഇറങ്ങിയിട്ട് അല്പമൊന്ന് വിശ്രമിക്കാം നമുക്കൊന്ന് റസൂലുള്ളാനോട് ചില സ്വഹാബിമാർ അഭിപ്രായം പറഞ്ഞു അബേരം റസൂലുള്ള പറഞ്ഞു അഹാഫു ഇപ്പൊ കിടന്നുറങ്ങിയാൽ നേരം വളരെ വൈകിയിട്ടുണ്ട് ഈ വൈകിയ സമയത്തെങ്ങാനും നമ്മൾ കിടന്നുറങ്ങിയാൽ നമുക്ക് സുബഹിതമായിട്ട് നഷ്ടപ്പെടും സുബഹി നിസ്കരിക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങേണ്ടതില്ല എന്ന് റസൂൽ പറഞ്ഞപ്പോ കാല ബിലാൽ ബിലാൽ പറഞ്ഞു നബിയെ അതിനെ നബി അതൊരു പ്രശ്നമാക്കേണ്ടതില്ല സുബഹി കിട്ടൂലേന്ന് പേടിക്കേണ്ടതില്ല ഉറങ്ങിക്കോളൂ അനവൂക്കിവക്കും ഞാൻ നിങ്ങളെ വിളിച്ചുണർത്താം എല്ലാവരും ഉറങ്ങിയാലും ഞാൻ ഇവിടെ ഉറങ്ങാതെ ഇരുന്നു കൊള്ളാം അതുകൊണ്ട് സുബഹിയുടെ കാര്യം ഞാൻ ഏറ്റു അതുകൊണ്ട് ഉറങ്ങിക്കോ ധൈര്യമായി എന്ന് ബിലാൽ അലി അള്ളാഹു തലാന്ന് പറഞ്ഞു അത് കേട്ടിട്ട് നബിയും സഹാബത്തും പതുത്ത ചഴു എല്ലാവരും കിടന്നൊന്ന് മയങ്ങിപ്പോയി എല്ലാവരും ഉറങ്ങി വാസനത ബിലാൽ ബിലാലും തന്റെ വാഹനപ്പുറത്തേക്ക് ഇങ്ങനെ മുതുവി ചാരി വെച്ചുകൊണ്ട് അദ്ദേഹവും ചാരിക്കിടന്നു പക്ഷേ ഐനാഹു ഉറങ്ങൂലാന്ന് പറഞ്ഞ ബിലാൽ അലി തലാനുവില്ലേ അദ്ദേഹവും ഉറങ്ങി ഫനാമ അദ്ദേഹവും ഉറങ്ങിപ്പോയി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ കുറേ കഴിഞ്ഞിട്ട് റസൂലതയാണ് ആദ്യം ഉണർന്നത് നബി ഉണർന്നു നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് സൂര്യന്റെ കിരണങ്ങളൊക്കെ വ്യക്തമായി പ്രദർശിപ്പിക്കപ്പെടുവോളം നേരം പകലായി മാറിയിട്ടുണ്ട് നേരം കുറെ വൈകീണ് സുബഹിയും കിടന്ന് ഒരുപാട് സമയമായിട്ടുണ്ട് നന്നായി വെയിലുരിച്ചിട്ടുണ്ട് പക്കാലാം നേരം റസൂൾ ചോദിച്ചു യാ ബിലാൽ ഐനമാ കുൽത്തയാ ബിലാൽ ബിലാലെ നീ പറഞ്ഞ വാക്കൊക്കെ എവിടെ പോയി ഉറങ്ങല്ല എന്ന് പറഞ്ഞപ്പോ നീയല്ലേ പറഞ്ഞത് ഞാൻ ഉണർത്തിക്കൊള്ളാമെന്ന് എന്നിട്ട് എന്തേ നീ തന്നെ ആദ്യം ഉറങ്ങിയോ ആല അദ്ദേഹം പറഞ്ഞു മാ ഉൽക്കിയത്ത് അലയ്യ നൗമത്തുൻ മിസിലുഹാ കത്തു നബിയെ ഇന്നേരം ഇതുപോലെ ഒരു ഉറക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ല അങ്ങനെ ഞാനും അങ്ങ് ഉറങ്ങിപ്പോയതാണ് അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചു അള്ളാഹവൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ആത്മാക്കളെ പിടിച്ചുവെക്കുന്നു വെക്കുന്നു അലൈക്കും ഹീനശാ അവൻ ഉദ്ദേശിക്കുമ്പോൾ അത് മടക്കി തരികയും ചെയ്യും ഏതായാലും ഇങ്ങനെ പറ്റിയില്ലേ നമ്മൾ ഉറങ്ങിപ്പോയതല്ലേ അതുകൊണ്ട് ആ ബിലാൽ ബിലാലേക്കും വേഗത്തിൽ എഴുന്നേറ്റ് ബാങ്ക് വിളിച്ചോ അങ്ങനെ നബിയും സഹാബത്തും ഒക്കെ ഉതുവെടുത്തു സൂര്യൻ നന്നായി ഉദിച്ചു നടന്നിട്ടുണ്ട് നന്നായി പകൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നബിയും സഹാബത്തും അവിടെ സുബൈ അവിടെ ജമായത്തായിട്ട് ബാങ്കും ഇക്കാമത്തൊക്കെ വിളിച്ച് നിസ്കരിച്ചു അലൈവല്ലം ഉറങ്ങിപ്പോയി ഇവിടെ മനസ്സിലാക്കേണ്ടത് ധാരാളം എഴുത്തുകൾ ഉണ്ടായിട്ടുള്ള പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ കറാമത്തുകളുള്ള സ്വഹാഭിപര്യന്മാരും ഒരു ഉറക്കം കാരണത്താൽ സുബഹി നമസ്കാരത്തിന്റെ സമയം തെറ്റിയതുപോലും സുബഹി നമസ്കാരത്തിന്റെ സമയം തെറ്റിയതുപോലും മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നിവിടെ നിന്ന് വ്യക്തമാകുന്നു അപ്പോൾ ഉറക്കിനേക്കാൾ ശക്തി കൂടിയ മരണം ആ മരണം നടന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനില്ല മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ കേൾവിശക്തിയും കാഴ്ചശക്തിയും വിജ്ഞാനവും ബോധവുമെല്ലാം വർദ്ധിക്കും എന്ന് പറയുന്ന പുരോഹിതന്മാരുടെ അവസ്ഥ എത്രമാത്രം വിഡിത്തമാണ് അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ജീവിച്ചിരിക്കുമ്പോൾ കേൾക്കുന്നതിനേക്കാൾ കേൾവിശക്തി കാഴ്ചശക്തി ബോധം വിജ്ഞാനം അറിവ് ഇതെല്ലാം മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നാണ് മുസ്ലിയാക്കന്മാരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനവർ പറയുന്ന കാരണം ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട് മനുഷ്യന് കുടുംബം നോക്കണം കുട്ടികളെ നോക്കണം ജോലി ചെയ്യണം അതനുസരിച്ചുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആവുകയുള്ള ഒരു പ്രയാസങ്ങളുമില്ല ഒരു ബുദ്ധിമുട്ടുകളുമില്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തങ്ങളെ വിളിക്കുന്ന മുരീദുകളുടെ പ്രശ്നം മാത്രം നോക്കുന്ന ഒരു തൊഴിലേ അവർക്കുള്ളൂ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ശക്തി കൂടും കാഴ്ച ശക്തി കൂടും അറിയാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവുകൾ അവർക്ക് കൂടും ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ കഴിവുകൾ പതിന്മടങ്ങ് ശക്തിയായി സ്ട്രോങ്ങായി മാറുമെന്നാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ നബി സല്ലാഹു അലൈ വസല്ലമും സഹാബത്തും ഒന്ന് ഉറങ്ങിയപ്പോ ഇതാ സുബഹിന്റെ സമയമായി എന്ന സുബഹിയുടെ സമയം തെറ്റിപ്പോയി എന്ന വാർത്ത വരെ ആ അറിവ് വരെ ഒന്ന് ഉറങ്ങിപ്പോയപ്പോഴേക്ക് ഈ ലോകം കണ്ട നല്ലവരിൽ നല്ലവനായ റസൂലുള്ളക്ക് മനസ്സിലായില്ല സ്വഹാബാക്കൾക്ക് ഉണ്ട് കൂട്ടത്തിൽ കറാമത്തുകളുള്ള ഔലിയാക്കളാണ് കൂട്ടത്തിലുള്ളത് അവർക്കുമൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് ഈ ആയത്തിൽ നിന്നും അതേ ഞാൻ ഓതി കേൾപ്പിച്ചിട്ടുള്ള ആയത്തുകളിൽ നിന്നും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചരിത്ര യാഥാർത്ഥ്യങ്ങളിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പൊ ഇവയിലെല്ലാം മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹുവല്ലാത്ത ആളുകൾ അവർ ആരാണ് ആവട്ടെ അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ വിളി കേൾക്കാനോ അത് കേട്ടറിഞ്ഞുകൊണ്ട് കാര്യം മനസ്സിലാക്കുവാനോ അവരെ സഹായിക്കുവാനോ സാധ്യമല്ല എന്ന് അള്ളാഹു തല ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അതാണ് അള്ളാഹു വീണ്ടും നമ്മളെ അറിയിച്ചിട്ടുള്ളത് എന്ത് നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവര് കേൾക്കില്ല ഇനി കേട്ടു എന്ന് വാദത്തിന് വേണ്ടി സങ്കല്പിച്ചാൽ തന്നെയും മത്തജാബൂലക്കും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല എന്നല്ല വ്യക്തമായി പറയുമ്പോ അല്ല മരിച്ചവര് കേൾക്കും കാണും മനസ്സിലാക്കും ഉത്തരം ചെയ്യും എന്ന് പറയുന്നത് ഖുർആാനിനോടും അത് വിശദീകരിച്ചിരുന്ന മഹാനായ അഷറഫുൽ സല്ലാഹു അലൈ വസ്ല്ലമിനോടുമുള്ള കടുത്ത ധിക്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി ഈ വിഷയത്തിൽ അവർ പറയുന്ന കുറെ ആയത്തുകളുണ്ട് ഒന്ന് രണ്ടായത്തുകളുണ്ടെന്ന് മരിച്ചുപോയ ആളുകൾ ജീവിച്ചിരിക്കുന്നവരുടെ മുഴുവൻ കാര്യങ്ങളും അറിയും കേൾക്കും കാണും മനസ്സിലാക്കും എന്നുള്ളതിന് അവര് പറയുന്ന ഒന്ന് രണ്ടായത്തുകൾ അതേപോലെ തന്നെ ബദർ യുദ്ധത്തിൽ മരിച്ചുപോയിട്ടുള്ള കാഫറുകളെ വിളിച്ച് പ്രവാചകൻ സംസാരിച്ചില്ലേ അപ്പോൾ മരിച്ചവർ കേൾക്കുമെന്നുള്ളതിന് അതും തെളിവല്ലേ തുടങ്ങി ഹദീസുകളിൽ നിന്നുള്ള ചില സംഭവങ്ങളും അവർ തെളിവായി ഉദ്ധരിക്കാറുണ്ട് അവയെ സംബന്ധിച്ചുള്ള വിശദമായ വിശകലനം ആവശ്യമുള്ളതുകൊണ്ട് അത് അടുത്ത അവസരത്തിലേക്ക് ഞാൻ നീട്ടിവെക്കുകയാണ് അള്ളാഹു സുബാനഹുവ താല അവന്റെ പരിശുദ്ധ ഖുർആാനിൽ നിന്നും മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിരുന്ന തിരുസുന്നത്തുകളിൽ നിന്നും വിശ്വാസങ്ങളെയും ആശയാദർശങ്ങളെയും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിച്ച് അന്നിലക്ക് തന്നെ മരിച്ചു പോകുവാനും നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته